നല്ലത് പറഞ്ഞു കൊടുക്കും അത്രേ നമുക്ക് ആവശ്യമുള്ളൂ സുഖദുഃഖങ്ങൾ അത്രയും ഈ ഇന്ദ്രിയങ്ങളുടെ സംയോഗത്തിലാണ് പക്ഷെ അതിന് തീർത്തേക്കാം സഹലം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായതുകൊണ്ട് അച്ഛനെ മകനെ മടിനിരത്ത് ഏറ് വെച്ചു കൊടുക്കും ഇതാ പഠിക്കുന്നത് കൊള്ളാം ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വളർത്തിക്കൊണ്ടിരുന്ന നീ നിന്ന് പിൻവാങ്ങാനാ പഠിക്കുന്നത് ആരവിടെ വിളിച്ചു ദേവരെ വിളിക്കാൻ പറഞ്ഞു ഇവരെ പഠിപ്പിക്കുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് അറിയ പോലും ഇല്ലാത്തതാണ് ഇവനെ വിട്ടുന്നാ പഠിച്ചതെന്നറിയില്ല ഗുരുത്തം കെട്ടവനാവൻ ഞങ്ങൾ പഠിപ്പിച്ചതല്ല ഞങ്ങൾ പഠിപ്പിച്ചതിനെ സാമ്പത്തിക ശാസ്ത്രമൊക്കെയാണ് ഇപ്പം വേറെ എവിടെയോ പോയി പഠിക്കുന്നുണ്ട് ആ നാളെ മുതൽ രണ്ട് കാവൽക്കാരെ വിട്ടു സ്കൂളിന്റെ ചുറ്റും കാവലെന്നോളാൻ പറഞ്ഞു ചിലർ ഈ വേഷം മാറിയൊക്കെ അതിൽ ഇതിലേക്ക് നടക്കുന്നുണ്ട് പിള്ളേരെ ചിത്തയാക്കാൻ അവന്മാരിടയ്ക്കൂടെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ടാവും കണ്ടാൽ നല്ല അടി കൊടുത്ത് ഓടിച്ചോണമാവും പിള്ളേര് പഠിക്കേണ്ട സമയത്ത് ധർമ്മം കർമ്മം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാരിങ്ങനെ നടക്കുകയാണ് നശിപ്പിക്കാനായിട്ട് അതുകൊണ്ട് കാവലൊക്കെ ഇട്ടു കാവലൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് പഠിപ്പിച്ചു പഠിപ്പിന് കുറെ കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ചു ഇപ്പം മാറിയിട്ടുണ്ടാവും ഗംഭീരമായിട്ട് മടി കയറ്റിരുത്തിയിട്ട് ഒന്നുകൂടെ ചോദിച്ചു പഠിച്ചതിൽ നല്ലത് പറയാം ഒന്നാം പാഠം പണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാം പാഠം പഠിപ്പിച്ചേക്കാൻ തീരുമാനിച്ചു ഇന്ന് മോചനം നേടണ്ടേ തന്ത അതുകൊണ്ട് അയാൾക്ക് രണ്ടാം പാഠം പറഞ്ഞു കൊടുക്കാം മകം ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം തന്തയ്ക്ക് പിടിക്കുവോ എടുത്തൊരേറെ വെച്ചു നിന്നെ ഞാൻ കൊന്നുകളയുന്ന പിന്നെ അങ്ങ് തുടങ്ങാണ് കൊല്ലാൻ കൊല്ലാൻ പറ്റില്ല എന്ന് അറിഞ്ഞില്ല ഇതാണ് ദുഃഖം വരാൻ ഒരു കാര്യവും വേണ്ട ദുഃഖം ഇങ്ങനെ ഉണ്ട് സദാ സുഖം അപ്പൊ ശ്രേയസിന്റെ ലോകം ഇത് രണ്ടുമല്ല സുഖമല്ല ദുഃഖമല്ല അതീതമാണ് ശ്രേയസ് കിട്ടാൻ ക്ഷത്രിയൻ ശതക്കില പ്രാണനാത്തിച്ചു അഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ ആ ശബ്ദം വെച്ച് നോക്കിയാൽ മുറിവ് വേദന മരണം ഇവയെ ഇല്ലാതാക്കുന്നവൻ അവൻ ധർമ്മ്യമായ യുദ്ധത്തിൽ നിന്ന് മറ്റൊന്നില്ല യുധി സംപ്രഹാരി പാണിനിയുടെ സൂത്രാർത്ഥം യുദ്ധം യുധി സംപ്രഹാരി സംപ്രഹാരം സമ്യക്കായ പ്രഹാരം ജ്ഞാനമെന്നൊരം അപ്പൊ ക്ഷത്രിയന് ജ്ഞാനമല്ലാതെ ശ്രേയസ്സിന് വഴിയില്ല ശ്രുതി നൂറ് ശതമാനം യോജിക്കുന്നു സ്വാമിയാരെ ഇത് പാണ്ഡിത്യം കൊണ്ട് ഒരുമാതിരി വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം വ്യാസൻ ഇതേ പറയുള്ളൂ എന്ന് തെളിയിക്കുന്ന കാരണം ഈ ഒരു ശ്ലോകത്തെ നിർത്തിയില്ല വ്യാസൻ അടുത്ത ശ്ലോകം ഇതിലും ഗംഭീരമായിട്ട് തെളിച്ച് പറയുകയാണ് ഇത് പറയാൻ നമുക്ക് പാണിനി സൂത്രമൊക്കെ ഉപയോഗിക്കണം യുധി സംപ്രഹാരം സമ്യക്കായ ജ്ഞാനം എന്നാൽ അടുത്ത ശ്ലോകത്തിൽ ഇതൊന്നും കൂടാതെ ഡയറക്റ്റ് ആയിട്ട് വ്യാസൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയോ എതിർച്ചയാചോപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയാവർദ്ധാലഭം തേ യുദ്ധം ഈദൃശം ഈദൃശം യുദ്ധം ഇമാതിരി യുദ്ധം ലഭിച്ചാൽ എതിർച്ചയാച ഉപപന്നം യുദ്ധം യാദൃച്ഛികമായുണ്ടായ ഇമാതിരി യുദ്ധം ലഭിച്ചാൽ തുറന്നുവെച്ച സ്വർഗദ്വാരമായ ഈ മാതിരി യുദ്ധം ലഭിച്ചാൽ ഏതൊരു ക്ഷത്രിയനാണ് ആനന്ദിയാവാതിരിക്കുക സുഖിയാവാതിരിക്കുക അവിടെ മുഴുവൻ പദം നോക്കാം യദൃച്ഛയാച ഉപപന്നം യുദ്ധം യാദൃച്ഛികമായുണ്ടായ യുദ്ധം ആ യുദ്ധം ഏതാ മഹാഭാരത യുദ്ധം യാദൃച്ഛികമെന്ന ശബ്ദത്തിന്റെ അർത്ഥം നനച്ചിരിക്കാതെ വിചാരിച്ചിരിക്കാതെ ആകസ്മികമായി മഹാഭാരത യുദ്ധം ദാസമുഖ്യന്റെ കുടിലിന് മുമ്പിൽ വെച്ച് സൂര്യചന്ദ്രന്മാരെയും അഗ്നിയെയും സാക്ഷി നിർത്തി തപസ് പ്രതിജ്ഞ ചെയ്യുമ്പോൾ വ്യാസൻ സ്വപ്നം കണ്ട യുദ്ധമാണ് കാശി രാജ്യത്ത് പോയി അമ്പയെയും അംബികയും അമ്പാലികയെയും കൂട്ടിക്കൊണ്ടുവന്ന് അമ്പ തിരിച്ചുപോയി ഭാർഗവരാമനുമായി ഭീഷ്മൻ ഏറ്റുമുട്ടി ജയിച്ച് നിരാശയായി മടങ്ങി അമ്പ തന്റെ ദേഹത്യാഗം ചെയ്ത് ശിഖണ്ഡിനിയാകുമ്പോൾ വിത്തുറ്റതാണിയുദ്ധം മൂത്ത പുത്രന ധൃതരാഷ്ട്രം ജീവിച്ചിരിക്കെ പാണ്ഡുവിന് രാജ്യം നൽകുമ്പോൾ ധൃതരാഷ്ട്ര മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം മാംസപിണ്ഡത്തിൽ നിന്ന് ജനിച്ച നൂറ് കൗരവർ ഇരിക്കുമ്പോൾ അഞ്ച് പാണ്ഡവരോടുകൂടി അമ്മയായ കുന്തി തിരിച്ചെത്തി ധൃതരാഷ്ട്രനാകുന്ന രാജാവിന്റെ അടുക്കൽ നിന്ന് യുവരാജാവായി യുധിഷ്ഠനെ വഴിക്കുമ്പോൾ ദുര്യോധന മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം അഭ്യാസ കാഴ്ചാവേളയിൽ ഭീമ ദുര്യോധനന്മാർ ഏറ്റുമുട്ടുമ്പോൾ ഭീമന്റെയും ദുര്യോധനന്റെയും മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം കമ്മൻ രംഗപ്രവേശം ചെയ്ത് ഈ വിദ്യകളെല്ലാം കാണിച്ച് നിറഞ്ഞു നിൽക്കുമ്പോൾ അന്നു മുതൽ യുദ്ധം ചെയ്ത് കർണൻ മരിക്കുന്നത് വരെ ഉറങ്ങാത്ത യുധിഷ്ഠിരന്റെ മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം പഞ്ചവർണ കിളിക്കൂട് തകർക്കാൻ ചെല്ലുന്ന കർണനെ നോക്കി സൂതപുത്രനെ എനിക്ക് വേണ്ടച്ച എന്ന് പറയുമ്പോൾ പാഞ്ചാലിയുടെ മനസ്സിൽ വിത്തിട്ടത് കർണന്റെ മനസ്സിൽ വിത്തിട്ടതാണ് യുദ്ധം വാരണാവകത്തിൽ വെച്ച് അരക്കില്ലമുണ്ടാക്കി പാണ്ഡവന്മാരെ അങ്ങോട്ട് വിട്ട് ആ അരക്കിലം വെന്ത് തീരുമ്പോൾ പാണ്ഡവ മനസ്സുകളിൽ വിത്തിട്ടതാണ് രാജസൂയം നടക്കുന്ന യുധിഷ്ഠിരൻ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് ദുര്യോധനാദികൾ കടന്നു വരുമ്പോൾ ജലത്തിൽ വീണും കരേറിയും നീങ്ങുന്ന ദുര്യോധനനെ നോക്കി പാഞ്ചാലിയും കൂട്ടരും പൊട്ടിച്ചിരിക്കുമ്പോൾ ആ ദുര്യോധനന്റെ അന്തരംഗത്തിൽ വിത്തിട്ടതാണ് ഈ മഹാഭാരതം ചൂതുകളിയിൽ പരാജയപ്പെട്ട യുധിഷ്ഠിരൻ പണയം വെച്ച പാഞ്ചാലിയുടെ വസ്ത്രാഞ്ചരം വലിച്ച് പറിക്കുമ്പോൾ പാണ്ഡവ മനസ്സുകളിലും പാണ്ഡവ ബന്ധുക്കളുടെ മനസ്സുകളിലും വിത്തിട്ടതാണ് ഇതൊക്കെ എഴുതിയ വ്യാസൻ തന്നെ ഭഗവത്ഗീതയിൽ കൃഷ്ണനെ കൊണ്ടർജുനനോട് പറയിപ്പിക്കുകയാണ് എതിർച്ചയാലോകവർണ്ണം യുദ്ധം എന്ന മഹാഭാരത യുദ്ധത്തെ ദ്രുപദ പുരോഹിതൻ ദൂത് പറഞ്ഞിട്ടും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ ദൂത് പറഞ്ഞിട്ടും മാറാത്ത യുദ്ധം അന്ന് വിത്തിട്ടതാണെങ്കിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഈ യാദൃച്ഛിക യുദ്ധം ഏതാണ് യുദ്ധസ്വ ഭാരത എന്ന് യുദ്ധസ്വ വിഗതജ്വര എന്ന് അർജുനനോട് പറയുമ്പോൾ യുദ്ധം ചെയ്യാനല്ലേ സ്വാമി പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഭഗവാൻ പറയുന്നത് ഈ യാദൃച്ഛിക യുദ്ധത്തെയാണ് ഏതാണ് യാദൃച്ഛിക യുദ്ധം മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല വ്യാഖ്യാന കൗശലം കൊണ്ട് പാണിനീയ സൂത്രാദികൾ ഉച്ചരിച്ച് പാണ്ഡിത്യത്തിന്റെ വലിപ്പം കാണിച്ച് യുദ്ധം യുദ്ധമല്ലെന്ന് സ്ഥാപിച്ചാൽ പോരല്ലോ വ്യാസൻ തന്റെ മനോഹരമായ പദതല്ലജം കൊണ്ട് യാദൃച്ഛിക യുദ്ധമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ലെന്ന് വ്യാസൻ തന്നെ ഇത് വരച്ച് ഇതുവരെ വരച്ച് കാണിച്ചത് മറന്നുപോയെന്നോ വ്യാസൻ തന്നെ എഴുതിയ മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധത്തെ യാദൃച്ഛികമല്ലെന്ന് ഓരോ സംഭവങ്ങളെ കൊണ്ടും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ഗീതയുടെ മധ്യത്തിൽ ഗീതയുടെ രണ്ടാം അധ്യായത്തില് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തില് യാദൃച്ഛികമായ ദൃശ്യം യുദ്ധം ഈ ദൃശ്യം കൂടെ ചേർക്കുന്നു